സെന്റ് പീറ്റേഴ്സ് ചർച്ചിന്റെ ചുറ്റും പത്ത് സായിബാബ കേന്ദ്രമുണ്ട് ഇംഗ്ലണ്ടിലെ ലണ്ടൻ നഗരത്തിൽ ഒരൊറ്റ വർഷത്തിൽ ആയിരത്തി പത്ത് പള്ളികൾ ഹിന്ദുക്കൾ വാങ്ങിച്ചിട്ടുണ്ട് അമ്പലങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട ആൽബർട്ട എന്ന് പറയുന്ന കാനഡ പ്രൊവിൻസിൽ അറുപത് വർഷമേ ആയിട്ടുള്ളൂ ആ സിറ്റി തന്നെ ഉണ്ടായിട്ട് അവിടുത്തെ പതിനൊന്ന് പള്ളികൾ മലയാളികളായിട്ടുള്ള ബാബ സേവാ സമിതിക്കാരും അമൃതാനന്ദമയി ദേവിയുടെ ആരാധകരും വാങ്ങിച്ചിട്ടുണ്ട് ബാലവിഹാരം ഉണ്ടാക്കാനും ഭാരതത്തിൽ നടന്നിട്ടില്ല ഒരു ക്ഷേത്രം പോലും ഓപ്ഷൻ ചെയ്തിട്ടില്ല ഒരു ക്ഷേത്രം പോലും വിലക്ക് വിറ്റിട്ടില്ല പള്ളികൾ വാങ്ങിക്കുകയാണ് ചില പുരാതനമായ ഒരു ധർമ്മത്തിൽ പതിനോരായിരത്തി അഞ്ഞൂറാം വർഷം ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ടായിട്ട് പോലും ഭാരതത്തിൽ ഒരു ക്ഷേത്രം വിറ്റിട്ടില്ല വിറ്റ സ്ഥലത്ത് നിന്ന് ക്ഷേത്രങ്ങള് ഈ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി വാങ്ങിച്ചിട്ടേ ഉള്ളൂ ആത്മീയതയ്ക്ക് ഇനിയും ഉദാഹരണം പറയാം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി നടത്തിയ ശതാഹം എന്ന യാഗം ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്ട് ഉപയോഗിച്ച് മനുഷ്യന്റെ കപ്പാസിറ്റി ഒന്നിൽ നിന്ന് ബ്രെയിൻ കപ്പാസിറ്റി ഒന്ന് എന്ന പോയിന്റിൽ നിന്ന് ഒന്ന് പോയിന്റ് ഒന്ന് എന്ന പോയിന്റിലേക്ക് ഉയർത്താൻ വേണ്ടി മൃത്യുഞ്ജയ മന്ത്രം ജപിക്കാൻ പറയാ ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുഗമിവ ബന്ധനാത് മൃത്യോർമക്ഷീയമാമൃതാത് മന്ത്രത്തിന്റെ അർത്ഥം വലുതായിട്ടൊന്നുമില്ല സൂര്യകാലടി തിരുമേനി പറഞ്ഞു ഗായത്രി മന്ത്രം ധിയോ യോ നഹ പ്രചോദയാ സൂര്യദേവനെ നോക്കിക്കൊണ്ട് പറയുകയാണ് യോജന ആനാം സഹസ്രേ ദ്വേ ദ്വേഷതേ ദ്വേ ജയോജനേ ഏകേന നിമിഷാർത്ഥേന ക്രമമാണ നമോസ്തുതേ രണ്ടായിരത്തി രണ്ട് യോജന ഒരു നിമിഷത്തിന്റെ പകുതി കൊണ്ട് സൂര്യനിൽ നിന്നും പ്രകാശരശ്മി ഇങ്ങോട്ടയക്കുന്ന സൂര്യദേവ അങ്ങക്ക് നമസ്കാരം മിത്രോജനാന്യാദയതി ഭ്രുവാണോ മിത്രോദാധാര പ്രതിവി ഉദദ്യാം മിത്രകൃഷ്ടേ അനിമിഷാപി മിത്രായ ഹവ്യം കൃതമജ്യോദ ഹേ മിത്ര സൂര്യദേവ ഈ ഭൂമിയെ ജനങ്ങൾക്കായിക്കൊണ്ട് ഓരോ നിമിഷവും അതിന്റെ അച്ചുതണ്ടിൽ കറക്കിക്കൊണ്ടിരിക്കുന്ന സൂര്യദേവ ഞങ്ങളുടെ നന്ദി സൂചകമായി ഒരു തരി നെയ്യ് ഒരൽപ്പം തൈര് ഒരൽപ്പം ഹവിസ് രണ്ട് കയ്യും കൂപ്പി ഞങ്ങൾ അങ്ങക്ക് സമർപ്പിക്കുകയാണ് സൂര്യദേവൻ ഇത് തിന്നൊന്നുമല്ല സൂര്യദേവൻ ജീവിക്കുന്നത് പക്ഷേ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ സൃഷ്ടികർത്താവ് എന്നുള്ള രീതിയിൽ ആ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ആ ചൈതന്യത്തോടാ ആ ചൈതന്യത്തോട് നന്ദി പറയുന്ന ആ സംസ്കാരം ഈ നാട്ടിലുണ്ട് അതുകൊണ്ട് ഡോൺ മറിയോ മൊസോളിനിയെ അട്രാക്ട് ചെയ്തത് അത് തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് പോപ്പിന്റെ അടുത്തേക്ക് തിരിച്ചു പോകേണ്ടി വന്നില്ല ഈ സംഖ്യ കൂടി കൂടി വരിക എന്താ കൂടി വരാൻ കാരണം ഭാരതീയ ചിന്താധാരകൾ അടിച്ചു വലസുമ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്താ ഉത്തരം കിട്ടാതിരിക്കാൻ കാരണം ഹേ പാപികളെ എന്ന് മനുഷ്യനെ വിളിക്കുമ്പോൾ ഇതം ശരീരം തു കൗന്ദേയ ക്ഷേത്രമേത്യവതീയതേ ഈ ശരീരം ക്ഷേത്രമാണ് അമൃതസ്യ പുത്ര അമരത്വത്തിന്റെ പുത്ര എന്ന് വിളിക്കുന്ന ഒരു ദേശം അപ്പുറത്തത് സൺസ് ഓഫ് ദ വൈപ്പേഴ്സ് അണലിയുടെ മക്കളെ എന്ന് ആരാ വിളിക്കണം ബൈബിളിൽ പറഞ്ഞിരിക്കുക ഞാൻ എഴുതിയിരിക്കല്ല ഈ പാപികളെ എന്ന് വിളിക്കുന്നത് പാപത്തിന്റെ ശമ്പളമാണ് മരണം അപ്പൊ ഇവിടെ ഏതാണ്ട് നൂറ്റി ഇരുപത്തഞ്ച് പുണ്യവാളന്മാരുണ്ടല്ലോ ഇവരെങ്ങനെയാ പാപികളായിരുന്നെങ്കിൽ മരിച്ചത് പാപത്തിന്റെ ശമ്പളമാണ് മരണമെങ്കിൽ ഇവർ മരിക്കരുതായിരുന്നല്ലോ പുണ്യവാളന്മാരല്ലേ ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിൻ അത് മാത്രമേ പറയാൻ പറ്റൂ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഗംഗേജ യമുനേ ചെയ്യുക ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധുകാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന് പറയാറുണ്ട് ഗംഗേച്ച യമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അയോധ്യയുടെ തീരത്ത് കൂടി ഒഴുകുന്ന ഒരു നദിയുണ്ടല്ലോ എന്താ നദി അയോധ്യയുടെ തീരത്ത് കൂടി ഒഴുകുന്ന ആ നദിയില് അതിലാണ് ശ്രീരാമൻ ദേഹത്യാഗം ചെയ്തത് ആ നദിയുടെ പേര് ഇതിനകത്ത് പെടുത്തിയിട്ടില്ല എന്താ പെടുത്താതിരിക്കാൻ കാരണം ശ്രീരാമൻ എന്ന പരമമായ ഈശ്വരൻ ദേഹത്യാഗം ചെയ്ത നദി ഇതായതുകൊണ്ട് ഗംഗയോടൊപ്പമോ യമുനയോടൊപ്പമോ അതിന് പവിത്രത കൊടുക്കാൻ സാധ്യമല്ല ആ നദിയെ മാറ്റി നിർത്താൻ കാരണം ഞാൻ ആരാധിക്കുന്ന ഈശ്വരൻ ദേഹത്യാഗം ചെയ്തതാണ് ഞാൻ ആരാധിക്കുന്ന യേശുക്രിസ്തുവിനെ അടിച്ചു കൊന്ന കുരിശ് എങ്ങനെ കഴുത്തിലിട്ടുകൊണ്ട് നടക്കാൻ സാധിക്കും ഇംപോസിബിൾ ഭാരതീയ വീക്ഷണപ്രകാരം യേശു യേശുദേവനെ ഋഷിതുല്യനായ ദേവനെ ആണിയടിച്ചു കൊന്ന ഒന്നിനെ കഴുത്തിലിട്ടുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ സാധ്യമല്ല അതാണ് ഇവിടെ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ടു ഹിന്ദുധർമ്മ അതുപോലെ തന്നെ ശ്രീകൃഷ്ണന് നിവേദിച്ച ഒരു പഴം നിങ്ങൾ അപ്പുറത്ത് കൊടുക്കാറുണ്ട് ഏറ്റുമാനൂരപ്പന്റെ പ്രസാദമാണ് ആ പഴം തന്നെ ഒന്ന് കൊടുത്തു നോക്കുക ഇത് ഏറ്റുമാനൂരപ്പന്റെ ശരീരമാണെന്നും പറഞ്ഞ് ഏറ്റുമാനൂരപ്പന്റെ ശരീരം ഏറ്റുമാനൂരപ്പനെ പൂജിക്കുന്ന ഞാൻ തിന്നേ ഇതെന്താ ബീഫോ മട്ടണോ മറ്റോ ആണോ ഇത് യേശുവിന്റെ ശരീരമാണെന്നും പറഞ്ഞിട്ടാ ഗോതമ്പുണ്ട തിന്നുന്നേ സാധ്യമല്ല നമുക്ക് അതുപോലെ തന്നെ വിഷ്ണു പാദോദകം ശുഭം ശ്രീകൃഷ്ണനെയോ വിഷ്ണുവിനെയോ അഭിഷേകം ചെയ്ത ജലമാണ് തീർത്ഥമായിട്ട് കൊടുക്കുക ആ സമയത്തൊന്ന് പറഞ്ഞു നോക്കുക ഇത് ശ്രീകൃഷ്ണന്റെ രക്തമാകുന്നു എന്റെ കയ്യിൽ തീർത്ഥം ഒഴിച്ച് ശ്രീകൃഷ്ണന്റെ രക്തമാണെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പ കളയും ഞാൻ പൂജിക്കുന്ന ഈശ്വരന്റെ രക്തം ഞാൻ കുടിക്കേ ഇതെന്താ ഞാൻ മനുഷ്യനെ തിന്നുന്ന ജീവിയാണ് കാർണിവോറസ് ആണ് അബ്സുലൂട്ട്ലി നോട്ട് പോസിബിൾ എവിടെ നോക്കിയാലും അബ്സൊല്യൂട്ട്ലി എഗൻസ്റ്റ് ഭാരതീയ ചിന്താധാരകൾക്ക് യോജിക്കാൻ സാധിക്കാത്ത ഒരു പറ്റം ആചാരങ്ങളുടെ സമൂഹമാണ് അതുകൊണ്ട് ഒരു പള്ളിയിൽ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു Indianisation of Christianity is possible എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം ഞാൻ പറഞ്ഞു Indianisation of Christians are possible ഈ തിരുവനന്ത ഈ കോട്ടയത്ത് തന്നെ ധാരാളം ക്രിസ്ത്യൻസ് അമൃതാനന്ദമയിയുടെ അവിടെ പോകുന്നവരുണ്ട് സായിബാബയുടെ അവിടെ പോകുന്നവരുണ്ട് ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ട് Indianisation of Christians possible Indianisation of Christianity is impossible കാരണം ഫണ്ടമെന്റലി എതിരാ പ്രസാദം കഴിക്കുന്നതിന് പകരം ശരീരം കഴിക്കുക തീർത്ഥം കഴിക്കുന്നതിന് പകരം രക്തം കഴിക്കുക അടിച്ചു കൊന്ന ഗാന്ധിജിയെ ഉള്ളത് കൊണ്ട് ഗാന്ധിജിയെ കൊന്ന തോക്കിനെ ഞാൻ പൂജിക്കുക ഗാന്ധിജിയോട് ബഹുമാനം കാണിക്കുന്നത് ഗാന്ധിജിയെ കൊന്ന തോക്കിനെ പൂജിച്ചിട്ടാ അത് മാത്രമല്ല വേറൊരു പ്രത്യേകത കൂടിയുണ്ട് യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്തല്ല കുരിശ് അംഗീകരിച്ചത് എ ഡി ഇരുന്നൂറ്റി അറുപതിലാ എ ഡി ഇരുന്നൂറ്റി അറുപതിലെ കുരിശ് ക്രിസ്ത്യാനിറ്റിയുടെ എംബ്ലമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം ഗ്രീക്കിൽ വെച്ച് സെന്റ് തോമസ് ജീവിച്ചിരുന്നത് യേശുക്രിസ്തുവിന്റെ കൂട്ടത്തിലാ അദ്ദേഹമാണ് ഈ കുരിശും കൊണ്ട് പതിനാലായിരത്തി അറുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ നടന്ന് ഈ ശബരിമല കൊണ്ടൊരു കുരിശ് വെച്ചത് അദ്ദേഹം മരിച്ചിട്ട് ഇരുന്നൂറ്റി അറുപത് വർഷം കഴിഞ്ഞിട്ടാണ് കുരിശ് തന്നെ അംഗീകരിച്ചത് ഇതെല്ലാം ഓപ്പോസിറ്റാണ് ഇന്ത്യൻ വേ ഓഫ് അപ്രോച്ചിന് ഒപ്പോസിറ്റാണ് it cannot go hand in hand പിന്നെ ശ്രീകൃഷ്ണൻ പറഞ്ഞ വരി പറയാതിരിക്കുക ഇതിതേജ്ഞാനമാഖ്യാതം ഗുഹ്യാദ്ഗുഹ്യതമമ്മയ വിമൃശ്യേതശേഷേണ യഥേച്ഛസി ഗുരു എല്ലാ വിവരവും പറഞ്ഞു കൊടുത്തതിന് ശേഷം കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു വിമൃശ്യ ഏത് അശേഷേണ critically analyze all these facts which I have told you, then യഥാ ഇച്ഛസി തഥാ കുരു നിന്റെ ഇഷ്ടമാതിരി ചെയ്യാം അങ്ങനെ ക്രിസ്ത്യാനിറ്റിയോട് പറഞ്ഞാൽ രണ്ടായിരം ആണ്ട് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയോട് കൂടി ഇതിനകത്തുള്ളതിന് പകുതി ആൾക്കാർ ക്രിസ്ത്യാനികളാവും കാരണം അവർ ഹിന്ദു ധർമ്മം സ്വീകരിച്ച് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്ക് വരിക ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാൻ പറഞ്ഞതുകൊണ്ട് മാത്രം അവിടെ കൂടിയിരിക്കുന്നത് ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടില്ല അവരെല്ലാം തിരിച്ച് ഹിന്ദുധർമ്മത്തിലേക്ക് വന്ന് ഇതിനകത്ത് ഹിന്ദുക്കളും ഹിന്ദുക്കളായിരുന്നവരും എന്നൊരു വാക്കുണ്ടല്ലോ ആ ഹിന്ദുക്കളായിരുന്നവരെല്ലാം ഹിന്ദുക്കളായിട്ട് ഇതിനകത്തേക്ക് വരുന്നത് കാണാൻ സാധിക്കും കുറച്ചു കാലം കൂടിയേ ഈ നുണപ്രചരണം പോവുള്ളൂ വെൺമണിയിൽ പോയപ്പോഴത്തേക്കും ഒരു ഇതുമാതിരി ഒരു പ്രഭാഷണം നടക്കാൻ ഭാഗ്യം കിട്ടി അപ്പൊ തലങ്ങും വിലങ്ങും ഒരു കാറിൽ പറഞ്ഞുകൊണ്ട് പോവുകയാണ് ഓണക്കാലത്ത് മഹാബലി യേശു ക്രിസ്തുവാണെന്ന് അപ്പൊ ഒരാൾ ഒരു ബിറ്റ് തന്നു സാർ അംഗീകരിക്കുന്നുണ്ടോ മഹാബലി യേശുക്രിസ്തുവാണെന്ന് ഈ പ്രഭാഷണത്തിന് ഇടയ്ക്ക് വിറ്റ് തന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അംഗീകരിക്കുന്നുണ്ട് യേശുക്രിസ്തു തന്നെയാ മഹാബലി മഹാബലി തന്നെയാ യേശുക്രിസ്തു മഹാവിഷ്ണുവിന് കാലു വെക്കാൻ വേണ്ടി തല കുനിച്ചു കൊടുത്ത അതേ യേശുക്രിസ്തുവാണെന്ന് അംഗീകരിക്കേണ്ട ചുമതല നിങ്ങളുടെയാണ് മഹാവിഷ്ണുവിന് കാലു വെക്കാൻ വേണ്ടിയാണ് മഹാബലി തല കുനിച്ചു കൊടുത്തത് അത് യേശുക്രിസ്തു ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല തല കുനിച്ചു കൊടുത്തത് ഇങ്ങനെയാണെന്ന് നിങ്ങൾ അംഗീകരിച്ചോളണം ഉടനെ അനൗൺസ്മെന്റ് നിർത്തി പിന്നെ അനൗൺസ് ചെയ്തിട്ടില്ല കാരണം ഇങ്ങനെ ഒരു പാറയുണ്ടെന്ന് അറിഞ്ഞുകൂടാ അതുപോലെ ഇപ്പൊ പുതിയൊരു പ്രജാപതിയാ യേശു പ്രജാപതി ഒരു പ്രശ്നവുമില്ല വിഷ്ണു പ്രജാപതിക്ക് ഒരു ഭാര്യയുണ്ട് ലക്ഷ്മി ബ്രഹ്മ പ്രജാപതിക്ക് ഒരു ഭാര്യയുണ്ട് സരസ്വതി രുദ്ര പ്രജാപതിക്ക് ഒരു ഭാര്യയുണ്ട് പാർവതി യേശു പ്രജാപതിയുടെ ഭാര്യ ആരാ നിങ്ങൾ ഉത്തരം കണ്ടെത്തണം നമുക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല അക്ബർ ഒരു ദിവസം ഇന്ത്യ മുഴുവനും കറങ്ങിയപ്പോഴത്തേക്ക് നോക്കി എല്ലാ സ്ഥലത്തും രാമായണ സത്രം നടക്കുന്നു രാമനെ കുറിച്ച് എല്ലാവരും കഥ പറയുന്നു അക്ബർക്ക് അക്ബർക്കൊരാഗ്രഹം അക്ബറെ കുറിച്ചും ഒരു രാമായണം എഴുതണമെന്ന് കുറെ ബ്രാഹ്മണരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു രാമായണം രാമായണത്തെ പോലെ അക്ബരായണം എഴുതണം അവർ പറഞ്ഞു ഒരു പ്രശ്നവും ഞങ്ങൾ ഉടനെ എഴുതാം പക്ഷേ വാൽമീകി രാമായണം എഴുതിയത് കാട്ടില അത് കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും കാട്ടില് സൗകര്യമായിട്ട് താമസിക്കാൻ സമയം തരണം രാമായണം അതിബൃഹത്താണ് അതുകൊണ്ട് കുറേ കാലം എടുക്കും ഇടയ്ക്കൊന്നും ഞങ്ങളെ ശല്യപ്പെടുത്തരുത് അക്ബർ അംഗീകരിച്ചു കാട്ടിലേക്ക് വിട്ടു താമസിക്കാൻ സൗകര്യമൊക്കെ കൊടുത്തു ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇവരോട് ചോദിച്ചു എവിടം വരെയായി പകുതിയായി ആവുമ്പോൾ ഞങ്ങൾ അറിയിക്കാം പിന്നെ ഒരു വർഷം കഴിഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞ ഉടനെ ചോദിച്ചു എവിടം വരെയായി അപ്പോൾ ബ്രാഹ്മണർ പറഞ്ഞു ഒരു സംശയമുണ്ട് ഞങ്ങൾ ഒരു പോയിന്റിൽ വന്ന് നിൽക്കുക എന്താ പോയിന്റ് ശ്രീരാമന്റെ ഭാര്യയായ സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയി അക്ബറിന്റെ ഭാര്യയെ ആര് കട്ടുകൊണ്ടുപോയി എന്ന് എഴുതണ്ടേ അപ്പൊ അക്ബർക്ക് ആകെ ഒരു പ്രോബ്ലം അക്ബർ ദി ഗ്രേറ്റ് മഹാനായ അക്ബർ ആ മഹാനായ അക്ബറിന്റെ ഭാര്യയെ ജീവിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ അതുകൊണ്ട് ഉടനെ ബ്രാഹ്മണരോട് പറഞ്ഞു നിങ്ങൾ രാമായണവും അക്ബറായണവും ഒന്നും എഴുതണ്ട തിരിച്ചു വന്നോളാൻ പറഞ്ഞു ഉടനെ ബ്രാഹ്മണർ പറഞ്ഞു ഞങ്ങൾ എഴുതിയിട്ടില്ല ഒന്നും എഴുതിയിട്ടില്ല കാരണം രാമനെ കുറിച്ച് എഴുതാവുന്നത് രാമനെ കുറിച്ച് എഴുതാൻ പറ്റുള്ളൂ അത് അക്ബറിനെ കുറിച്ച് എഴുതാൻ സാധ്യമല്ല നിങ്ങൾ എത്ര വിചാരിച്ചാലും രാമായണത്തെ പോലെ ഒരു അക്ബറായണം ഉണ്ടാക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ഇത് നിൽക്കുന്ന ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് മൂന്ന് വർഷം കാട്ടിൽ ഞങ്ങൾ സുഖമായിട്ട് താമസിച്ചു എല്ലാവരുടെയും വെയിറ്റ് മുപ്പത് കിലോ കൂടി ഇതാണ് ഭാരതീയ ചിന്താധാര ഈ വീക്ഷണത്തിലേക്ക് ബൈബിൾ കനോട്ട് ഡിഫ്യൂസ് ഞാൻ എല്ലാ സദസ്സിലും പറയാറുണ്ട് ഈ നെഗറ്റീവാണ് ജന്മദിനത്തിൽ കുറെ അധികം മെഴുകുതിരി കത്തിച്ചു വെച്ച് നടുക്ക ഒരു കേക്ക് വെച്ച് തൊഴാതെ പ്രേതകർമ്മം ചെയ്യുന്നത് പോലെ ഈ വിളക്ക് ഊതിക്കെടുത്ത സാധാരണ ജ്യോതിഷ് ശുക്ലശ്ച തേജശ്ച ദേവാനാം സതതം പ്രിയ പ്രഭാകരോ മഹാതേജോ ദീപോയം പ്രതിഗ്രഹ്യതാം അഗ്നയർവാ സൂര്യോ അജായത അഗ്നി കൊണ്ടാണ് സൂര്യൻ ഉണ്ടായതെന്നറിയാം ആ അഗ്നി കൊണ്ടുണ്ടായ സൂര്യന് പോലും പ്രഭാകരോ മഹാതേജോ മഹാതേജസ്വിയായ ഹേ പ്രഭാകര ദേവാനാം സതതം പ്രിയ ദേവന്മാർക്ക് പോലും ഏറ്റവും ഇഷ്ടപ്പെട്ട സൂര്യദേവ അയം ദീപ പ്രതിഗ്രഹ്യതാം ഈ ദീപം സ്വീകരിച്ചാലും എന്ന് സൂര്യദേവന് വിളക്ക് വയ്ക്കുന്ന പാരമ്പര്യമുള്ള ഭാരതത്തില് പതിനെട്ടും ഇരുപതും മെഴുകുതിരി കത്തിച്ചു വെച്ച് ഊതിക്കെടുത്തി പ്രേതകർമ്മം ചെയ്യുന്നത് പോലെ കാർഷിനോജനിക് ക്യാൻസർ ഉണ്ടാക്കുന്ന പുക വമിച്ചുകൊണ്ട് എരിഞ്ഞടങ്ങിയിരിക്കുന്ന മെഴുകുതിരിയുടെ മുമ്പിൽ കേക്ക് കത്തിക്കുന്നത് പ്രേതകർമ്മമാണ് കേക്ക് മുറിക്കുന്നത് എന്തുകൊണ്ടാ ഈ വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഈ കേക്ക് മുറിച്ചൂടെ അതെന്താ ചെയ്യാത്ത വിളക്ക് കത്തിച്ചു വെക്ക യേശുദേവനെ പ്രാർത്ഥിക്കുക നബിയെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഗുരുഗോവിന്ദ സിംഗ് ആണ് വേണമെങ്കിൽ അതല്ല നമ്മളെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയാ പ്രാർത്ഥിക്കേണ്ടതെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം കേക്ക് മുറിച്ചിരുന്നു എങ്കിൽ അത് ഭാരതീയമാകുമായിരുന്നു കേക്ക് തന്നെ മുറിക്കണമെങ്കിൽ പക്ഷെ ഈ വിളക്ക് കെടുത്താൻ ആരാ പറഞ്ഞത് അതിന് കാര്യമുണ്ട് മഹാനവമിയുടെ അന്ന് ഓം ക്രൈസ്തവയെന്ന് മാന എഴുതിയില്ലേ മഹാനവമിയുടെ അന്ന് നമ്മൾ എഴുതാറില്ല വിജയദശമിയുടെ അന്നേ എഴുതാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ചെയ്യാം കാരണം മറ്റെല്ലാം ഓപ്പോസിറ്റാ അങ്ങനെ മറ്റെല്ലാം ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് ജന്മദിനത്തിന്റെ അന്ന് വിളക്ക് ഊതിക്കെടുത്തി ഈ ജന്മദിനം ആഘോഷിക്കുന്നത് അത് മാറ്റണം ഇപ്പൊ ക്രിസ്ത്യാനിറ്റി ഇന്ത്യനൈസേഷൻ ഇസ് ഇംപോസിബിൾ ഒരു വിളക്കിന്റെ തല കുരിശാക്കിയത് കൊണ്ട് കാര്യമില്ല അത് ഇന്ത്യനൈസേഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി അല്ല അത് ക്രിസ്ത്യനൈസേഷൻ ഓഫ് വിളക്ക ആ വിളക്കിനെ ക്രൈസ്തവവൽക്കരിക്കുക ആ വിളക്കിന്റെ ആകൃതിയിൽ കുരിശു വയ്ക്കുക അപ്പൊ ഇത് ഓരോ ജനതധിയും മനസ്സിലാക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള ജനങ്ങൾ മനസ്സിലാക്കുമ്പോൾ നീ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ സപ്തദ്വീപ നിവാസീനാം പ്രാണീനാം അക്ഷയ്യമുപതിഷ്ഠതു എന്ന് പറയുന്ന ചിന്താധാര ഏഴ് കോണ്ടിനെന്റില് സപ്തദ്വീപ നിവാസീനാം പ്രാണീനാം അക്ഷയ്യമുപതിഷ്ഠതു ഏഴ് കോണ്ടിനെന്റിൽ താമസിക്കുന്ന സർവ്വ ജീവജാലങ്ങൾക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തർപ്പണം കൊടുക്കുന്ന ഒരു സംസ്കാരം അതാണ് ഈ നാട്ടിലുണ്ടായിരുന്നത് മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷ ദൃഷ്ടാശ്ച അദൃഷ്ടാശ്ച കൃതോപകാര ജന്മാന്തരേ യേ മമ സങ്കടാശ്ച തേഭ്യ സദാ പിണ്ട ബലിം ദദാമി മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷ സർവജന്തുക്കൾക്കും വൃക്ഷങ്ങൾക്കും ദൃഷ്ടാശ്ച കാണാൻ സാധിക്കുന്നവർക്ക് അദൃഷ്ടാശ്ച കാണാൻ സാധിക്കാത്തവരായിട്ട് കൃതോപകാര എനിക്ക് ഉപകാരം ചെയ്തവരാരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം ഈ ജന്മത്തിലല്ല ജന്മാന്തരേ ഏ മമ സങ്കടാശ്ച ജന്മ ജന്മാന്തരങ്ങളിൽ എന്നെ സഹായിച്ചവരായിട്ട് ആരെല്ലാം ഉണ്ടോ മാതൃവംശേ കുലേ ജാത അമ്മയുടെ കുലത്തിൽ ജനിച്ച എല്ലാവർക്കും പിതൃവംശേ തൈവജ അച്ഛന്റെ കുലത്തിൽ ജനിച്ച സർവർക്കും അങ്ങനെ തുടങ്ങി ആചാര്യന്മാർക്കും സുശീലന്മാർക്കും ബന്ധുക്കൾക്കും ആമഗർഭാശ്ച അംഗഹീനർക്കും എനിക്കറിയാത്തവരുമായ സകലർക്കും വേണ്ടി തർപ്പണം കൊടുത്ത് അവർക്ക് മംഗളം ഭവിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നെ പോലെ നിന്റെ അലക്കുകാരനെയും സ്നേഹിക്കാൻ പറഞ്ഞാൽ it is insignificant when you consider the total world as your own family വസുധായേവ കുടുംബകം വാട്ട് അബൌട്ട് യുവർ നൈബേഴ്സ് അയലോക്കരത്തുകാരനെ സ്വീകരിച്ച് അതിൻ്റെ അപ്പുറത്തുള്ളവനോ അത് വരട്ടെ അടുത്ത ജന്മത്തിൽ മതി ഇപ്പൊ തൽക്കാലം അയലോക്കത്തുകാരനെ മാത്രം സ്നേഹിക്കുക അത് ചട്ടുകം ചെറിയ കാര്യമാണ് അതിമഹത്തായ ഒരു കാര്യം ഈ നാട്ടിലുണ്ടായിരുന്നു അതിന്റെ മുമ്പിൽ ഇത് ഒന്നുമല്ല അത് മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ടാണ് കേരളത്തിൽ ഏതാണ്ട് പത്തിരുപത്തഞ്ചോളം കന്യാസ്ത്രീകളും അച്ഛന്മാരും അമൃതാനന്ദമയ്യയുടെ ശിഷ്യന്മാരായിട്ട് പോയിട്ടുണ്ട് ഇപ്പം ഈ സംഖ്യ ഇനിയും കൂടിക്കൂടി വരിക കാരണം ഭാരത സംസ്കൃതി ഏതിനെയും ഉൾപ്പെടുത്താൻ സാധിക്കും ഉറപ്പിച്ചു പറയാം മുക്കോടി ദേവന്മാരുള്ള ഹിന്ദുക്കൾക്ക് ഒരു യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വിഷമമുണ്ടോ പട്ടിയേയും പൂച്ചയും ആടപ്രാവിനെയും വരെ നമ്മൾ പൂജിക്കുന്നവർക്ക് യേശുദേവൻ എന്ന യോഗീവര്യനായ ഒരു ഋഷിതുല്യന ഋഷിതുല്യനായ ഈശ്വരനെ സ്വീകരിക്കാൻ ഭാരതത്തിൽ ബുദ്ധിമുട്ടില്ല നാല് വേദങ്ങളും ആറ് വേദാന്തങ്ങളും ഷഡ് ദർശനങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളുമുള്ള നമ്മുടെ കൂട്ടത്തിൽ ഒരു ബൈബിളിനെ ഉപവേദത്തിന്റെ സ്ഥാനം നൽകി സ്വീകരിക്കാൻ വിഷമമുണ്ടോ ഒരു വിഷമവും ഇല്ല പിന്നെ എന്തിനു മാറി നിൽക്കണം ഇങ്ങോട്ട് വന്നൂടെ ഈ ദേശത്തില് ഈ സംസ്കൃതിയില് രണ്ട് പോയിന്റ് രണ്ട് പെർസെന്റ് ആയി മാറി നിന്ന് ഞങ്ങൾ കുരിശും പറഞ്ഞുകൊണ്ട് നടക്കുകയാണെന്ന് പറയേണ്ട കാര്യം എന്തിരിക്കുന്നു ഇവിടെ വരിക ഏറ്റുമാനൂരപ്പനെ തൊഴുക വീട്ടിൽ പോയിട്ട് ക്രിസ്തുവിനെയും തൊഴുതോളുക മുട്ടുമടക്കിയിട്ട് എന്തു കൂതാശ വേണമെങ്കിൽ ചെയ്യുക ഈ ധർമ്മത്തിന്റെ ഭാഗമായി ചേരണം അതാണ് ഇവിടെ ചെയ്യേണ്ടത് മാറ്റി നിൽക്കാൻ സാധ്യമല്ല ഇവിടെ നിന്ന് മാറി നിന്നവരുണ്ട് അവസാനം ഇതിനകത്ത് തന്നെ ഇഴുകി ചേർന്നവരാണ് എല്ലാവരും സിന്ധികളും പാഴ്സികളും തുടങ്ങി അനേകം അനേകം ആൾക്കാരുണ്ട് ഈ ധർമ്മത്തിൽ ഒഴുകിച്ചേർന്നവരെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒന്നിനെയും കളയണ്ട വലിയതായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ അതുകൂടി സ്വീകരിച്ച് ഈ ധർമ്മത്തിലേക്ക് തിരിച്ചു വരണം ഒരു കാരണവശാലും നിങ്ങളുടെ ഈശ്വരനെ മാറ്റാൻ ഇവിടത്തെ ആരും പറയില്ല സായിബാബയുടെ അടുത്തു പോയ ക്രിസ്ത്യാനികളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ക്രിസ്തുവിന്റെ ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കിയത് പുട്ടപർത്തി പോയതിന് ശേഷമാണ് അമൃതാനന്ദമയി ദേവിയുടെ അടുത്ത് പോയവർ പറഞ്ഞത് സാക്ഷാൽ ക്രിസ്ത്യാനിറ്റി മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ ചെന്നതിന് ശേഷമാണ് സത്യം അതാണ് ഹിന്ദു ആചാര്യന്മാരുടെ അടുത്ത് ചെന്നാൽ വിവേകാനന്ദന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു sir J J Thomson Thomson പറഞ്ഞു ഞാൻ കാവ്യവസ്ത്രം ഉടുത്ത് രാമകൃഷ്ണാശ്രമത്തിന്റെ പ്രചാരകനായി അങ്ങയുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു വിവേകാനന്ദൻ പറഞ്ഞു നീ യേശുവിന്റെ ആരാധകനായിട്ടിരിക്കുക രാമകൃഷ്ണാശ്രമത്തിലെ പ്രവർത്തകനാകാൻ നിനക്ക് എന്താ ബുദ്ധിമുട്ട് യേശുവിനെ പൂജിച്ചത് കൊണ്ട് നിന്നെ മാറ്റി നിർത്തില്ല you are a part of us രാമകൃഷ്ണാശ്രമത്തിൽ പോയി നോക്കിയ ക്രിസ്തുവിന്റെ പടം അവിടെ വെച്ചിട്ടുണ്ട് എവിടെയാ വെക്കാത്തത് നാരായണ ഗുരു സ്ഥാപിച്ച സ്ഥലത്ത് കുരിശുണ്ട് സ്വീകരിക്കാൻ വല്ല വിഷമമുണ്ടോ നമുക്ക് വിഷമമില്ല ഭാരതീയ ചിന്താധാരയുടെ നന്മ ഉൾക്കൊള്ളാൻ മാറി നിൽക്കാതെ ന്യൂനപക്ഷ മർദ്ദത്തിന്റെ പേരിൽ മാറി നിൽക്കാതെ ഈ ഇതിനകത്തേക്ക് വരണം അത് വരും വരാതെ നിവൃത്തിയില്ല ഇതിനപ്പുറം മാറി നിന്നവർ പതിനോരായിരത്തി അഞ്ഞൂറ് വർഷത്തിനുള്ളിൽ ഇതിനകത്ത് ചേർന്നിട്ടുണ്ട് ചേരാതിരിക്കാൻ സാധ്യമല്ല ഭാരതീയ സംസ്കൃതിയുടെ മഹത്വം അത്ര വലുതാണ് അങ്ങനെ ചേരാൻ സാധിക്കണം ഒരു അനാലിസിസ് എടുത്തു നോക്കുക ഭാരതീയ ചിന്താധാരകള് ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയുടെ ആൻസർ ആണ് ഭാഗവത സത്രമാണല്ലോ ഇവിടെ നടക്കുന്നത് ശ്രീകൃഷ്ണന്റെ ചരിതമാണല്ലോ ഇവിടെ പറയുന്നത് ശ്രീകൃഷ്ണനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക ശ്രീകൃഷ്ണൻ ആരായിരുന്നു ശ്രീകൃഷ്ണൻ ഉഗ്രൻ മാനേജ്മെന്റ് അദ്ദേഹം ഹിപ്പോക്രാറ്റ് അല്ല ചതുർവിധ വജന്തേ മാം ഏജന അർത്ഥോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച പരദർശവ എന്നെ പൂജിക്കാൻ വരുന്നവര് എന്നെ തൊഴാൻ വരുന്നവര് ശ്രീകൃഷ്ണൻ പറഞ്ഞു നാല് വിഭാഗത്തിലുള്ളവരാ അവരാരും മോക്ഷത്തിന് വരുന്നവരല്ല ചതുർവിധ ഭജന്തേ മാം ഏ ജനാഹ സുഹൃത് സുഹൃത് കർമ്മങ്ങൾ ചെയ്യുന്നവരായ അവര് എന്നെ തൊഴാൻ വരുന്നവര് ആർത്തോ ദുഃഖിതൻ ജിജ്ഞാസു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളവൻ ജ്ഞാനി അറിവിന് വേണ്ടിയുള്ളവൻ അതുപോലെ തന്നെ അർത്ഥാർത്ഥി കാശിന് വേണ്ടിയിട്ട് എന്നെ തൊഴാൻ വരുന്നവർ അങ്ങനത്തെ ഉള്ളവരാണെന്ന് ഒരു ഈശ്വരൻ പറഞ്ഞിരിക്കുന്നു ശ്രീകൃഷ്ണൻ ഹിപ്പോക്രാറ്റ് അല്ല ശ്രീകൃഷ്ണൻ പക്ക മാനേജ്മെന്റ് ആളാണ് ഏത് രീതിയിലാണ് സമശത്രൗച മിത്രേച്ച തഥാ മാനപമാനയോഹോ ഞാൻ നേരത്തെ പറഞ്ഞ ശ്ലോകങ്ങൾ നീ മാനേജ് ചെയ്യേണ്ടത് ആര് ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല ആരുടെ ഫയലാണ് മുമ്പിലുള്ളത് എന്ന് നോക്കിയിട്ടല്ല നിന്റെ കർത്തവ്യം അനുസരിച്ച് ഭരിക്കുക ഈ മാനേജ്മെന്റ് ടെക്നിക്ക് പറഞ്ഞത് ശ്രീകൃഷ്ണനാണ് ഇതിന്ന് ജപ്പാനിൽ ഫോളോ ചെയ്യുന്നുണ്ട് dharmic way of management dharma based management ഗോദ്രേജും ഇംഗർസോളുടെ റാൻഡും ജി ഇ കമ്പനി അമേരിക്കയും എല്ലാം ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന system dharmic way of management എന്താ ജപ്പാൻകാർ ചെയ്തത് ജപ്പാനിലെ ഒരു വലിയ ഷൂ കമ്പനിക്കാര് സ്ട്രൈക്ക് നടത്തി സ്ട്രൈക്ക് നടത്തിയ സമയത്ത് ഇവിടെയാണെങ്കിൽ കമ്പനി അടച്ചുപൂട്ടും ആ മെഷീനറി എല്ലാം കേടുവരും കുറെ നഷ്ടമുണ്ടാവും ജപ്പാൻകാർ സമരം നടത്തിയത് ഷൂസ് കമ്പനി ആയതുകൊണ്ട് വലത്തെ കാലിലെ ഷൂസ് മാത്രം പ്രൊഡ്യൂസ് ചെയ്തതാണ് വലത്തെ കാലിലെ ഷൂസ് മാത്രം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഷൂസ് വിൽക്കാൻ സാധ്യമല്ല പ്രൊഡക്ടിവിറ്റി കുറഞ്ഞില്ല ധർമ്മം അനുസരിച്ച് അവർ ചെയ്തത് ശരിയാ ധർമ്മം അനുസരിച്ചിട്ട് ഇടത്തെ കാലിലെ കൂടി പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ഷൂസ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അവർ വലത്തെ കാലിലെ മുഴുവൻ പ്രൊഡ്യൂസ് ചെയ്തു നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സമരം വിഡ്രോ ചെയ്തു ഇടത്തെ കാലിലെ മാത്രം പ്രൊഡ്യൂസ് ചെയ്തു അഞ്ചാം ദിവസം അവർക്ക് വിൽക്കാനും സാധിച്ചു മെഷീനറി ചിത്തിയായില്ല ആരും നശിച്ചില്ല ആരെയും നശിപ്പിച്ചുമില്ല dharmic way of management worked there Sreekrishnan പറഞ്ഞ മാനേജ്മെന്റാണ് ശ്രീകൃഷ്ണൻ ക്ഷമയുടെ പര്യായമായിരുന്നു എങ്ങനെയാ ഒരു മാനേജർ ക്ഷമയുടെ പര്യായമാവുക ശിശുപാലൻ നൂറു പ്രാവശ്യം ശ്രീകൃഷ്ണനെ സദസ്സിൽ അവഹേളിച്ചു ഒന്ന് ചിന്തിച്ചു നോക്ക നിങ്ങളെയാണ് ഒരു സദസ്സിൽ വെച്ച് ഒരുവൻ അവഹേളിക്കുന്നതെങ്കിൽ നൂറ് പ്രാവശ്യം പോയിട്ട് മൂന്ന് പ്രാവശ്യം ഒരു എം എൽ എ അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം അത് കേട്ടുകൊണ്ടിരിക്കാൻ സാധ്യമല്ല എം എൽ എ ആണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം കേട്ടുകൊണ്ടിരിക്കും വലിയ കുഴപ്പമില്ല കാരണം നിത്യവും കേൾക്കുന്നതാ മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ കേൾക്കാൻ ക്ഷമയില്ലാത്ത നമ്മളുടെ സ്ഥാനത്ത് ഈശ്വരാവതാരമായ ശ്രീകൃഷ്ണൻ നൂറ് പ്രാവശ്യം കേട്ടുകൊണ്ടിരുന്നു എന്നിട്ട് ഭീരുവായിരുന്നില്ല അടിച്ചു തലതെറിപ്പിച്ചു സദസ്സിൽ വെച്ച് തന്നെ നൂറ്റൊന്നാമത്തെ പ്രാവശ്യം ആ ക്ഷമ നമുക്കുണ്ടോ ശ്രീകൃഷ്ണന്റെ മാനേജ്മെന്റ് ശ്രീകൃഷ്ണൻ ഒരു കാരണവശാലും ബയസ്ഡായിരുന്നില്ല സമശത്രൗജമിത്രേച്ച എന്ന് അദ്ദേഹം പറഞ്ഞത് പാലിച്ചിരുന്നു മുറിയിൽ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ കൗരവപക്ഷത്തെ ദുര്യോധനൻ ഒരു വശത്ത് കൂടെ ധർമ്മപുത്രനും മറ്റൊരു വശത്ത് കൂടെ പാണ്ഡവരും വന്നു രണ്ടുപേരും തൊഴുതുകൊണ്ടിരുന്നു കഥ നിങ്ങൾക്കറിയാവുന്നതാ ഏതാണ്ട് ഉറക്കം നടിക്കുന്ന മാതിരി അഭിനയിച്ച ശ്രീകൃഷ്ണനോട് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരെയും അനുഗ്രഹിച്ചു ബന്ധുക്കളെന്നോ ബന്ധുക്കളല്ലാത്തവരെന്നോ മാറ്റി നിർത്തിയില്ല എന്താ രണ്ടുപേരും വന്നതെന്ന് ചോദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചു ചോദിക്കുന്നത് തരുമോ തീർച്ചയായിട്ടും തരും എന്താ വേണ്ടത് യാദവ കുലത്തിന്റെ സർവ്വസൈന്യങ്ങളും ഞങ്ങൾക്ക് വേണമെന്ന് ദുര്യോധനൻ പറഞ്ഞു എടുത്തുകൊള്ളാൻ പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് വേണ്ടതെന്ന് പാണ്ഡവര് പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ചു നോക്കുക ഞാൻ യുദ്ധം ചെയ്യുന്നത് ഈ പക്ഷത്ത് എന്റെ എന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നു എങ്ങനെയാ ഇതൊന്ന് സാധിക്കുക അൺബയസ്ഡ് അപ്രോച്ച് ശ്രീകൃഷ്ണൻ ഉപദേശിച്ചോ ആ ഉപദേശം അക്ഷരം പ്രതി പാലിച്ചു അപ്പുറത്ത് നിന്ന സൈന്യങ്ങള് തന്റെ സൈന്യങ്ങളാണ് യതുകുല സൈന്യങ്ങള് അതുകൊണ്ട് ഭീഷ്മരുണ്ട് ദ്രോണാചാര്യരുണ്ട് മറ്റെല്ലാവരുമുണ്ട് ഞാൻ ആയുധം കയ്യിലെടുക്കില്ല ഒരൊറ്റ യോദ്ധാവ് മാത്രമേ കുരുക്ഷേത്ര ഭൂമിക്കകത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയുധം എടുക്കാതിരുന്നിട്ടുള്ളൂ അത് ശ്രീകൃഷ്ണനാ ആ വാക്ക് അവസാനം വരെയും അദ്ദേഹം പാലിച്ചു അതാണ് ശ്രീകൃഷ്ണന്റെ മഹത്വം തന്റെ സൈന്യം അപ്പുറത്ത് അൺബയസ്ഡ് പൊളിറ്റീഷ്യൻ ഒരു ഇല്ലാത്തത് താഴേണ്ട സ്ഥാനത്ത് ശ്രീകൃഷ്ണനെ പോലെ താന്നിരിക്കുന്നത് ആരുമില്ല മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ധൃതരാഷ്ട്രരും കുന്തിയും അതുപോലെ തന്നെ മറ്റുള്ളവരും വന്ന് പറഞ്ഞു മരിച്ചുപോയ ഞങ്ങളുടെ മക്കളെ ഒന്ന് കാണണം അങ്ങനെ കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഈശ്വരന്റെ അവതാരമായ അങ്ങ് ഞങ്ങളെ കാണിച്ചു തരണം ഉടനെ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഞാൻ ഈശ്വരന്റെ അവതാരമാണെങ്കിലും അതെനിക്ക് സാധ്യമല്ല എന്റെ പരിമിതിക്കുള്ളിൽ പരിധിക്കുള്ളിൽ പെടുന്നതല്ല പിന്നെ ഒരാൾക്കേ സാധിക്കൂ അത് വേദവ്യാസനാണ് ഒരു മനുഷ്യനാണ് മനുഷ്യൻ ഈശ്വരനേക്കാൾ ഉയരാം ഈശ്വരന് മനുഷ്യനെ പോലെ വരാൻ സാധ്യമല്ല ഈശ്വരന് പോലും ലിമിറ്റേഷൻ ഉണ്ട് ഒരു മാനേജർക്ക് ലിമിറ്റേഷൻ ഉണ്ട് മാനേജ്ഡ് ആൾക്കാർക്ക് ലിമിറ്റേഷൻ വേണമെന്നില്ല എന്നിട്ട് വേദവ്യാസനാണ് ശുക്ല പൗർണമിയുടെ ദിവസം എല്ലാവരെയും ഗംഗാജലത്തിൽ കുളിക്കാൻ പറഞ്ഞ് തിരിച്ചു കയറി വന്നപ്പോൾ മരിച്ചുപോയവരെയെല്ലാം കാണിക്കാൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത് ശ്രീകൃഷ്ണൻ താഴേണ്ട ഇടത്ത് താഴ്ന്നു ശ്രീകൃഷ്ണൻ മറ്റൊരു ഉദാഹരണം കാണിച്ചിട്ടുണ്ട് മഹായുദ്ധം കഴിഞ്ഞ് തിരിച്ച് ദ്വാരകയിലേക്ക് പോകുന്ന ശ്രീകൃഷ്ണൻ രാജസ്ഥാനിലെ താർ മരുഭൂമിയിൽ കൂടെ പോവുകയായിരുന്നു ആ പോകുന്ന സമയത്ത് ഉത്തംഗ മഹർഷി അവിടെ വരികയാണ് ശ്രീകൃഷ്ണനോട് ചോദിച്ചു കൃഷ്ണ കൗരവരും പാണ്ഡവരും എങ്ങനെ അവിടെ കഴിയുന്നു ശ്രീകൃഷ്ണൻ ഒന്നും പറഞ്ഞില്ല മഹർഷിക്ക് മനസ്സിലായി എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളതായിട്ടറിയാം അറിയാം വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു വസ്തുത ഇതാണ് കൗരവരെ മുഴുവനും നശിച്ചു കഴിഞ്ഞു പാണ്ഡവർ മാത്രമേ ഉള്ളൂ ഉത്തുങ്ക മഹർഷി പറഞ്ഞു ഭാവിയെക്കുറിച്ച് മുഴുവനും അറിയാവുന്ന യച്ച ഭവ്യം ഉദാമൃതത്വശേഷാനോ ഭവ്യത്തെക്കുറിച്ച് ഭവിഷ്യത്തിനെ കുറിച്ച് മുഴുവനും അറിയാവുന്ന ഹേ കൃഷ്ണ നീ ആ യുദ്ധം തടഞ്ഞില്ല അതുകൊണ്ട് ഞാൻ നിന്നെ ശപിക്കുകയാണ് നിന്റെ കുലവും ഇതുപോലെ നശിച്ചു പോകുമെന്ന് ഉത്തുങ്ക മഹർഷി ശപിച്ചു ശ്രീകൃഷ്ണൻ ആ ശാപം തല കുനിഞ്ഞിരുന്ന് സ്വീകരിച്ചു പറഞ്ഞു ഈശ്വരനെ ശപിച്ച മഹർഷി എന്നുള്ള രീതിയിൽ അങ്ങ് എന്നും ഓർമ്മിക്കപ്പെടും അതുപോലെ തന്നെ ശ്രീകൃഷ്ണന്റെ റാഷണൽ അനാലിസിസ് വസ്തുതാപരമായ വിശകലനം എവിടെ നിൽക്കുന്നു ഭീഷ്മരെ വധിക്കാൻ സാധ്യമല്ലെന്ന് ശ്രീകൃഷ്ണൻ അറിയാം ദ്രോണരെ വധിക്കാൻ സാധ്യമല്ലെന്ന് ശ്രീകൃഷ്ണൻ അറിയാം തല കുനിക്കാതെ നിവൃത്തിയില്ല മുട്ടുമടക്കാതെ നിവൃത്തിയില്ല എന്ന് വ്യക്തമായി അറിഞ്ഞതുകൊണ്ട് അർജുനനോട് ഉപദേശിച്ചു ഭീഷ്മരോട് ചെന്ന് ചോദിക്കുക അങ്ങയെ കൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് എന്താ ഒന്ന് ആലോചിച്ചു നോക്ക എന്റെ ശത്രുപക്ഷത്തിരിക്കുന്ന ഒരാളോട് അയാളുടെ വീട്ടിൽ ചെന്ന് ചോദിക്കുക ഏ രാധാകൃഷ്ണൻ നായരെ അങ്ങേ കൊല്ലേണ്ടത് എങ്ങനെയാ ഒന്ന് ആലോചിച്ചു നോക്കൂ but Sreekrishnan knows pretty well വ്യക്തമായിട്ട് ശ്രീകൃഷ്ണൻ അറിയാം ഭീഷ്മര് മറുപടി പറയുമെന്ന് ദ്രോണാചാര്യര് മറുപടി പറയുമെന്ന് അവരുടെ പേഴ്സണാലിറ്റി ഇത്രയും വസ്തുതാപരമായി അനലൈസ് ചെയ്തിരിക്കുന്നത് ശ്രീകൃഷ്ണനാണ് അതുകൊണ്ട് തന്നെ അർജുനൻ ഭീഷ്മരുടെ അടുത്തും ദ്രോണരുടെ അടുത്തും ചെന്ന് അവരെങ്ങനെയാ കൊല്ലേണ്ടതെന്ന് ചോദിച്ചു ആ വിവരത്തിന് മുട്ടുമടക്കാൻ ആവശ്യമുള്ളയിടത്ത് മുട്ടുമടക്കാൻ തലകുനിക്കാൻ ആവശ്യമുള്ളയിടത്ത് തലകുനിക്കാൻ മാനേജർ എന്നുള്ള രീതിയിൽ ക്രൈസിസ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ശ്രീകൃഷ്ണൻ അർജുനനോട് ഉപദേശിച്ചു യുദ്ധമെല്ലാം കഴിഞ്ഞ് ശ്രീകൃഷ്ണനോട് ധർമ്മപുത്രന് ചോദിക്കുന്നു എങ്ങനെയാ രാജ്യം ഭരിക്കേണ്ടത് അങ്ങ് ഈശ്വരനല്ലേ ഉടനെ ധർമ്മപുത്രന് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരമായി ശ്രീകൃഷ്ണൻ പറഞ്ഞു ഞാനല്ല അതിന് പറ്റിയാണ് എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് ഒരെണ്ണം യുദ്ധക്ഷേത്രത്തിൽ കിടക്കുന്നുണ്ട് മുല്ലപ്പൂവിന്റെ മോളിൽ കിടക്കുന്ന മാതിരി ശരത്തിന്റെ മുകളിൽ കിടക്കുന്നുണ്ടൊരെണ്ണം അനാദികാലമായിട്ട് എന്നാണ് മരണം വേണ്ടത് എന്ന് സ്വയം തീരുമാനിക്കാൻ വരം സിദ്ധിച്ച ഭീഷ്മരുടെ അടുത്ത് ചെന്ന് ചോദിക്കുക ധർമ്മപുത്ര എങ്ങനെയാ രാജ്യം ഭരിക്കേണ്ടത് എന്ന് ഭീഷ്മരുടെ അടുത്ത് ചെന്നു ശ്രീകൃഷ്ണൻ പറഞ്ഞു ശ്രീകൃഷ്ണൻ അല്ല ഉത്തരം കൊടുക്കേണ്ടത് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ശ്രീകൃഷ്ണൻ ഉപദേശിച്ചിട്ടില്ല ആവശ്യമുള്ള സ്ഥലത്ത് ശ്രീകൃഷ്ണൻ ഉപദേശിക്കാതിരുന്നിട്ടില്ല അതാണ് ശ്രീകൃഷ്ണൻ ഭീഷ്മരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു ഇത് പറയാൻ ഒരു ഭാഗ്യവും കൂടി കിട്ടി